ഇനി ജപിക്കുവാൻ പോകുന്ന ഋക്കുകൾ സാരസ്വത മന്ത്രങ്ങളാണ് അതായത് വാഗ്ദേവിയായ സരസ്വതിയെ സ്തുതിക്കുന്നവ the following tricks are salutation of goddess of words Saraswati പദപാഠം സദസ പതിം അദ്ഭുതം പ്രിയം ഇന്ദ്രസ്യ കാമ്യം സനിം മേധാം അയാശിഷം सदसः पतिम् अद्भुतं प्रियम् इन्द्रस्य काम्यं शनिं मेधाम् अयासिषं सदसः पतिम् अद्भुतं प्रियम् इन्द्रस्य काम्यं शनिं मेधाम् अयासिषं